സമാരാധ്യയായ പ്രൊഫസർ ഗരുഡ പുരാണത്തിലെ രണ്ടാം ഭാഗത്തിലെ വിവരണപ്രകാരം സ്വർഗത്തിലേക്ക് മാത്രം പോകാൻ സാധ്യതയുള്ള ടി ഡി എം ഹാളിലെ ഭാരവാഹികളെ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പ്രണാമം എന്നും എന്നും ഈ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഹരമാണ് ഇവിടത്തെ തന്നെ വിവാഹവേദികളിൽ സപ്ലയറായിരുന്ന ഒരുവന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യല്ലേ ഇന്ന് ആരാധ്യനായ കൃഷ്ണൻകുട്ടി സാർ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിന്റെയും അംഗമായ നിലയ്ക്ക് മാത്രം വന്നു അതുകൊണ്ട് തന്നെ ചുവട്ടിലിരിക്കുകയാണ് ശരിയെന്ന് തോന്നി ഇനി എനിക്ക് അനുവദിച്ചിരിക്കുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റിലെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നാൽപ്പത്തിരണ്ട് മിനിറ്റ് സമയം ചെറിയ ചില കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക അഗാധമായ മഹാഭാരത ജ്ഞാനമൊന്നും എനിക്കില്ല പത്ത് ജന്മം കിട്ടിയാലും പഠിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നതല്ലാതെ it is impossible for me to acquire knowledge on one lakh twenty five thousand shlokas in Mahabharata As exactly it was told that the Iliad and the Odyssey put together into eight times is equal to Mahabharata. ആ മഹാഭാരതത്തിൽ ഞാൻ എന്നും ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നവരെ അല്ല ശകുനിയെയാണ് ശകുനി ഇല്ലായിരുന്നെങ്കിൽ മഹാഭാരതമില്ല രാമായണത്തിൽ മന്ദര ഇല്ലായിരുന്നെങ്കിൽ രാമായണമില്ല അങ്ങനെ അല്പം വക്രമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായ സ്ഥിതിക്ക് ഇവിടെ കയറി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചു ഭാരതത്തില് ഇൻ ഇന്ത്യ ഭാരതത്തില് പത്ത് ശാഖകളാണുള്ളത് ഋഗ്വേദം യജുർവേദം സമവേദം അഥർവവേദം അടങ്ങുന്ന വേദം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എല്ലാം വേദത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ Veda Rigveda Yajurveda Samaveda Atharvaveda four branches of knowledge plus shiksha നിരുത്തം വ്യാകരണം ഗന്ധശാസ്ത്രം ഗന്ധശാസ്ത്രം ആൻഡ് ജ്യോതിഷം four plus six is equal to ten രാവണൻ പത്ത് ശാഖകളും പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്ത് തലയുണ്ടെന്ന് പറയുന്നത് അതിൽ ഒൻപതാമത്തെ ശാഖയായ കൽപ്പശാസ്ത്രത്തെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നു The Kalpashastra has been divided into four classes. The first one, Shrauta Sutra. അതിൽ കുറിച്ച് സമഗ്രമായ വിവരണമുണ്ട് రెండవత భాగం ధర్మశాస్త్రం మూడవత గృహ్య సూత్రం నాల్గవత పితృమేజ సూత్రం కల్పశాస్త్రం తీంటి రెండవ భాగంాయ ధర్మశాస్త్రం తీయటికల్ ధర్మశాస్త్ర సద second part of Kalpashastra is known as just like we say basic chemistry physics mathematics Other theoretical chemistry, theoretical physics and theoretical mathematics, just like that we have got theoretical Dharma Shastra. Whereas we need applied Dharma Shastra. Just like we have got applied chemistry, applied physics, applied mathematics, etc. അപ്പൊ ഇവിടെ ധർമ്മശാസ്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ എവിടെ കാണാൻ സാധിക്കുക വാൽമീകി എഴുതിയ ഇരുപത്തയ്യായിരം ശ്ലോകത്തിലൂടെ രാമൻ ശ്രീരാമൻ എന്ന ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനായി ജീവിക്കേണ്ടത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന രാമ അയനം ഉത്തര അയനം ഉത്തരായണം ദക്ഷിണ അയനം ദക്ഷിണായനം രാമ അയനം രാമായണം moving towards Shri Rama stand for അഗ്നിമണ്ഡലം മാ സ്റ്റാൻഡ് ഫോർ ചന്ദ്രമണ്ഡലം രാത്തും മാ അയനം അഗ്നിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് അഗ്നിക്ക് ചൂടുണ്ട് പ്രകാശമുണ്ട് പുകയുണ്ട് ചന്ദ്രന് ചൂടില്ല പുകയില്ല പ്രകാശം മാത്രം അഗ്നിമണ്ഡലത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലത്തിലേക്കുള്ള പ്രയാണം രാമായണത്തിലൂടെ മഹാഭാരതത്തിലൂടെ ഒരാളുടെ മൂന്ന് മക്കള് അതിൽ രണ്ടുപേരുടെ മക്കള് ഒരു രാജ്യത്തിന്റെ അവകാശികളായിട്ട് വരിക എന്നിട്ട് എങ്ങനെയാണ് ഒരു സമൂഹം പരസ്പരം കലഹിക്കുമ്പോൾ അപ്ലൈഡ് ധർമ്മശാസ്ത്ര പകർത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏതാണ്ട് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതുകളില് എഴുതിയിരിക്കാൻ സാധ്യതയുള്ള മഹാഭാരതം അതിലൂടെ പറഞ്ഞു തന്നിരിക്കുക 3150 സ്റ്റാർട്ടഡ് ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു കലിയുഗം എന്നാ സ്റ്റാർട്ട് ചെയ്തത് വളരെ അഭിമാനത്തോടു കൂടി ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു nineteen forty seven August fifteenth കറക്റ്റായിരുന്നു ഏതായാലും Liyuga started 3102 BC, February 17th, Thursday at 11.55 p.m. BC മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് ഭൂമി സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി ഇത് ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേധസംക്രാന്തി രേഖയിൽ വന്നതുകൊണ്ട് യുഗം ആരംഭിച്ചു അതിനേക്കാൾ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മഹാഭാരത യുദ്ധം നടന്നു അപ്പോൾ ആ പ്രദേശത്ത് എവിടെയോ മഹാഭാരതം രചിക്കപ്പെട്ടത് ആ മഹാഭാരതത്തിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത് കഥ പറയാൻ പ്രൊഫസർജി ഉണ്ട് കഥയറിയാത്തവൻ കഥ പറഞ്ഞാൽ കഥ അറിയുന്നവരുടെ കഥയും കൂടി ഇല്ലാതെയാവും അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല എന്നെ ആകർഷിച്ച കുറേ കാര്യങ്ങൾ മഹാഭാരതത്തിലുണ്ട് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അസ്ത്രമെയ്ത് ഭീഷ്മ പിതാമഹനെ ശരജയിൽ വീഴ്ത്തിയിട്ടും ഭീഷ്മ പിതാമഹൻ അർജുനനോട് ദേഷ്യം തോന്നിയില്ല ശ്രീകൃഷ്ണനോട് ദേഷ്യമില്ല വാശിയില്ല പകയില്ല വിദ്വേഷമില്ല അസൂയയില്ല കുശുമ്പില്ല കുരിഷ്ടില്ല താഴവെപ്പില്ല കാല് വാറില്ല എട്ട് പി എച്ച് ഡി വിഷയം ഇതൊന്നും അവിടെ ഇല്ല അവിടെ കൃഷ്ണനും അർജുനനും വന്നപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ചലചയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ സ്വീകരിച്ചു വാക്കുകൊണ്ട് അതേപോലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ ഇപ്പുറത്തു കൂടെ വന്നു ഇപ്പുറത്തു കൂടെ അർജുനൻ വന്നു ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം താൻ അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു രണ്ടുപേരോടും കൃഷ്ണൻ ചോദിച്ചു എന്താ വേണ്ടത് ദുര്യോധനൻ പറഞ്ഞു അങ്ങയുടെ സൈന്യത്തെ അർജുനൻ പറഞ്ഞു അങ്ങയെ കൃഷ്ണന്റെ ആറ്റിറ്റ്യൂഡ് നോക്കാം സമശത്രൗജ മിത്രേജ അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത absolutely non lenient to anybody ലോക ചരിത്രത്തിൽ history of the whole world in novel or a story ശ്രീകൃഷ്ണൻ വൺ സൈഡ് ശ്രീകൃഷ്ണന്റെ സൈന്യം മറ്റൊരു സൈഡില് എന്താ ഒരു കഥ അല്ലേ അതായത് നമ്മളുടെ മിലിറ്ററി നേതാക്കള് ഇന്ത്യയിലും യോദ്ധാക്കളൊക്കെ പാകിസ്ഥാനിലും ആയാൽ എങ്ങനെ ഇരിക്കും അതെന്നെ സംഭവിക്കുക ആ non lenient impartial unbiased rational scientific ഈശ്വരന് ശത്രുക്കളില്ല ഈശ്വരന് പരിധിക്കപ്പുറം ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൃഷ്ണൻ ഇപ്പുറത്ത് അപ്പുറത്ത് സാധവ സൈന്യം വളരെ സന്തോഷം തോന്നാം അതേപോലെ കുന്തിയെ കുറിച്ച് ആലോചിച്ച് നോക്കുക പാണ്ഡു മരിച്ചു മാധുരി മരിച്ചു അഞ്ചു പേരെ വളർത്തി ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായ ധർമ്മപുത്രര് ശക്തിയുടെ മൂർത്തിമത്ഭാവമായ ഭീമൻ അതുപോലെ തന്നെ യുക്തിയുടെ മൂർത്തിമത്ഭാവമായ അർജുനൻ സൗന്ദര്യത്തിന്റെ മൂർത്തിമത്ഭാവമായ നകുലൻ സത്യത്തിന്റെ മൂർത്തിമത്ഭാവമായ സഹദേവൻ അഞ്ചു പേര് അഞ്ച് ക്വാളിറ്റീസ് ഒരുമിച്ച് ചേർന്നവര് അച്ഛനില്ല രണ്ടുപേർക്ക് അമ്മയോ ഇല്ല എന്നിട്ട് മക്കൾക്ക് ധർമ്മബോധം കൊടുത്തുകൊണ്ട് അമ്മ കുന്തിദേവി മക്കളെ വളർത്തി എല്ലാം സഹിക്കണമെന്ന് പറഞ്ഞു ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മമേവ ഹതോഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം തന്നെ നശിപ്പിക്കും ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം തന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് എന്ന് പറഞ്ഞു മാതാവ് കുന്തിദേവി മക്കളെ വളർത്തി ധൃതരാഷ്ട്രർ ജീവിച്ചിരിക്കുന്നുണ്ട് അച്ഛൻ അമ്മയ്ക്ക് കണ്ണ് കാണാം ഗാന്ധാരിക്ക് അച്ഛന് കണ്ണ് കണ്ടുകൂടാ എന്ന പേര് പറഞ്ഞ് അമ്മ പെണ്ണിലേക്ക് നടന്നു ആർക്ക് വേണ്ടി മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആർക്ക് വേണ്ടിയാ കണ്ണ് കെട്ടി നടന്നത് ആ അറിഞ്ഞൂടാ ആദ്യം തെളിയിക്കാനാ പരിണത ഫലമുണ്ട് മറ്റ് നൂറ് പേർക്ക് അധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായി ധർമ്മമേ വഹതോഹന്തി ധർമ്മത്തെ നിഗ്രഹിച്ച കൗരവര് ആ അധർമ്മം കൊണ്ട് തന്നെ സർവനാശത്തിന് വിധേയരായി നിങ്ങൾക്കറിയാം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരി വരച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു hey Krishna you are responsible for the death of all my children ഇംഗ്ലീഷിലല്ലാതെ പറഞ്ഞു നൂറ് പേര് മക്കളായിട്ടുണ്ടായ മാതാപിതാക്കളാണ് ഒരാൾ പോലും അവസാനം വായിൽ വെള്ളം തരാൻ നീ വെച്ചില്ല ഒരാളെങ്കിലും നിനക്ക് ബാക്കി വെച്ച് ബാക്കിയുള്ളവരെ കൊല്ലാമായിരുന്നു കൃഷ്ണ ഞങ്ങൾ മാതാപിതാക്കളല്ലേ എന്റെ ഭർത്താവിന് മഹാരാജ്യം ഭരിക്കാൻ യോഗ്യതയില്ല അന്ധനായതുകൊണ്ട് പക്ഷെ ആ അന്ധന്റെ മൂത്ത മകൻ രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലേ ധർമ്മശാസ്ത്രം അതല്ലേ പറയുന്നത് കണ്ണ് ചെവി നാക്ക് ഇതിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ രാജാവാകാൻ സാധ്യമല്ല okay Brother Rashtra is not capable of ruling that But what is the mistake of Duryodhana who is the eldest son of Sundarashtra? What mistake he has committed? അവനെ രാജാവാക്കാൻ ഞങ്ങളുടെ ആഗ്രഹമല്ലേ പക്ഷേ സർവനാശത്തിന് കാരണമായി ഒരമ്മയുടെ വേദന ഒരമ്മയുടെ ദേഷ്യം മഹാഭാരതം പറയുമ്പോൾ കുറച്ചും കൂടി പറയണമെന്നുണ്ട് പക്ഷെ ഇനി ഒരു പതിനേഴ് മിനിറ്റോ പതിനെട്ട് മിനിറ്റോ ബാക്കിയുണ്ട് യഥാർത്ഥത്തില് ആ വികാരത്തോടുകൂടി ഗാന്ധാരി കൃഷ്ണന്റെ അടുത്ത് ചെന്ന് തൊട്ടുകൊണ്ട് പറയാം കൃഷ്ണ ഒരമ്മ അനുഭവിക്കുന്ന വേദന എനക്ക് മനസ്സിലാവില്ല നിന്റെ കുലവും ഇതുപോലെ പരസ്പരം തമ്മിലടിച്ച് മരിച്ച് നശിച്ചു പോകുമെന്ന് ഗാന്ധാരി ശപിക്കുന്നു ഭാരതത്തിലല്ലാതെ ഈശ്വരനെ ശപിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരാരാ ഉള്ളത് ഇന്ത്യയിൽ മാത്രം ഈശ്വരനെ വരെ ശമിക്കാൻ ഉള്ള മനുഷ്യർ ഇവിടെ ഉണ്ട് ശ്രീകൃഷ്ണൻ അമ്മയുടെ അടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു ഇവിടെ ഞാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ പറഞ്ഞാലുള്ള അവസ്ഥയില്ല അവിടെ കൃഷ്ണൻ ഒരു ഫീലിംഗ് ഇല്ല തൊഴുതുകൊണ്ട് പറഞ്ഞു അമ്മേ ഗാന്ധാരി ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ വംശത്തെ പുറത്തു നിന്നൊരാൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് കൃഷ്ണൻ അറിയാം ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ വംശത്തെ പുറത്തു നിന്നൊരാൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു യാദവ കുലത്തിന്റെ നാശം അകത്തു നിന്നായിരിക്കും അത് അമ്മയുടെ വരം അതിന് കുറെ കൂടി കാരണമായിക്കൊള്ളട്ടെ പക്ഷേ അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ഞാനല്ല I am not responsible for the annihilation and destruction of your children. You yourself responsible for that. കാരണം കുന്തി അഞ്ചു മക്കളിൽ ധർമ്മബോധം വളർത്തി അമ്മ എന്തുകൊണ്ട് അത് ചെയ്തില്ല അമ്മയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ മക്കള് വൃതരാഷ്ട്രത്തെ കണ്ണു കണ്ടുകൂടാൻ പോകട്ടെ അച്ഛനുണ്ടല്ലോ അച്ഛന് കണ്ണു കണ്ടുകൂടാൻ പാടില്ലാത്ത കുറവ് പരിഹരിച്ചുകൊണ്ട് അമ്മയ്ക്ക് മക്കളിൽ ധർമ്മബോധം വളർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ ഈ മക്കൾക്ക് സർവനാശം സംഭവിക്കുമായിരുന്നു അമ്മേ കൃഷ്ണന്റെ പ്രണാമം എന്ന് പറഞ്ഞ് അധ്യായം അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കൃഷ്ണൻ പറഞ്ഞത് ഗാന്ധാരിയോടല്ല കൃഷ്ണൻ പറഞ്ഞത് പി ഡി എം ഹാളില് എന്റെ മുമ്പിലിരിക്കുന്നവരോടാണ് അതേ വരിയാണ് ഞാൻ എടുത്തത് ഞാൻ എന്റെ വരി എടുത്തിട്ടില്ല ഇതാണ് മഹാഭാരതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് രണ്ടുപേരുടെ മക്കൾ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്നു ഗാന്ധാരിയുടെയും കുന്തിയുടെയും മക്കൾ അതേ സമയത്ത് ഗാന്ധാരിയുടെ കാല് തിരുമുന്നു കുന്തി ഗാന്ധാരിയുടെ കാല് തിരുമുന്നു കുന്തി സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാരുടെ ഒരു തേങ്ങ ഇപ്പുറത്തെങ്ങാനും വീണക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മതി വീട്ടിലെ രണ്ട് സ്ത്രീകളും തമ്മിൽ മൊത്തം കുളമാക്കാൻ നേരത്തെ കുളം ആയിട്ടുണ്ടെങ്കിൽ ഒരു കിണറും കൂടിയാക്കാം പക്ഷേ ഇവിടെ മക്കൾ യുദ്ധത്തിന് പോയി ഗാന്ധാരിയുടെ മുമ്പിൽ വെച്ച ആ കുന്തി പറയുന്നത് ധർമ്മപുത്ര ക്ഷത്രിയ രക്തമാണ് നിനക്കുള്ളത് നീ കുന്തിയുടെ മകനാണ് ക്ഷമിക്കേണ്ടതിന്റെ അവസാനത്തെ ബിന്ദു എത്തിക്കഴിഞ്ഞു ഈ ക്ഷത്രിയ രക്തം ക്ഷമയുടെ പരിധി അളക്കണ്ട യുദ്ധത്തിനൊരുമ്പെടുക ആരോട് ഇടത് സൈഡിൽ നിൽക്കുന്ന ഗാന്ധാരിയുടെ മക്കളോട് ഗാന്ധാരിക്ക് ദേഷ്യമില്ല കുന്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോ ശരിക്കും ഇതല്ലേ പ്ലൈഡ് ധർമ്മശാസ്ത്രം എത്ര ഭംഗിയായിട്ട് എത്ര ഉജ്ജ്വലമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ധർമ്മ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാ ധർമ്മപുത്രരുടെ നാല് സഹോദരന്മാര് യക്ഷന്റെ അനുമതി ഇല്ലാതെ വെള്ളം കുടിച്ചു ആദ്യം ചുവട്ടിലത്തെ പാർട്ടി സഹദേവൻ പിന്നെ നകുലൻ പിന്നെ അർജുനൻ ഭീമൻ പോയി വെള്ളം കുടിക്കാൻ പോകുന്നതിന് മുമ്പ് യക്ഷൻ പറഞ്ഞു please wait you have to answer all my questions then only take water from the otherwise you get worse of destroy ആർക്കും ക്ഷമയുണ്ടായില്ല അവർ കേറി വെള്ളം കുടിച്ചു നമ്മൾ പലപ്പോഴും പലരും ചെയ്യാറുണ്ട് പാലക്കാടുകാരൻ അത് മാറ്റി അത് കുടിച്ചു കഴിഞ്ഞ് താഴെ വീണു ധർമ്മപുത്രര് പതുക്കെ വന്നു യക്ഷനോട് ചോദിച്ചു ഇവരെന്താ ഇങ്ങനെ കിടക്കാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അപ്പൊ ആ ധർമ്മപുത്രരുടെ ക്ഷമ ധർമ്മപുത്രർ ചോദിച്ചോളാൻ പറഞ്ഞു ചോദിച്ചത് എന്താണെന്നറിയോ ഉയർച്ചയും ഉള്ളത് ഏത് ഉത്തരം ചന്ദ്രൻ ഉയർച്ചയും താഴ്ചയുമില്ലാത്തതേത് സൂര്യൻ പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടതെന്ത് ക്ഷയവൃത്തികളുണ്ട് ഉറക്കത്തിൽ ഉറങ്ങാത്ത ജന്തു ഏത് മത്സ്യം ഭൂമിയിൽ ജനിച്ചു വീണാൽ അനങ്ങാത്ത ജന്തു ഏത് മുട്ട മനുഷ്യന്റെ സർവനാശത്തിന് കാരണമാകുന്നതെന്ത് അഹങ്കാരം കുടുംബ ബന്ധം എപ്പോൾ സമ്പത്തിനോട് അത്യാർത്തി വരുമ്പോൾ ഏറ്റവും നല്ല ബ്രാഹ്മണനായ ബ്രാഹ്മണ്യത്തിന്റെ ചൈതന്യമുള്ളവൻ ബ്രാഹ്മണനിലുള്ള സാധാരണത്വം എന്ത് അയാൾ ചത്തുപോകും എന്നുള്ളത് ക്ഷത്രിയന്റെ മഹത്വം എന്ത് യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്യില്ല ക്ഷത്രിയന്റെ സാധാരണത്വം എന്ത് അയാളും മരിച്ചു എന്നുള്ളത് ഒരു ക്ഷത്രിയൻ ക്ഷത്രിയൻ അല്ലാതെ ആകുന്നതെപ്പോൾ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ജീവചൈതന്യം ഉരിക്കുന്ന നൂറ്റി ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ എപ്പോഴാ ചോദിച്ചേ അറിയോ നാലെണ്ണം ബോധമില്ലാണ്ട് കിടക്കുമ്പോ അപ്പോ ക്ഷമയുടെ പരിധി കടന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വെയിറ്റ് ചെയ്തേ മതിയാകൂ not that you can cross the limit and you have to follow the rule wherever you are expected to follow the rule അവിടെയാണ് നമ്മളിത് കാണുന്നത് ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ തേനീച്ചയിൽ നിന്ന് പഠിച്ച പാഠമെന്ത് അവനവൻ പോലും കഴിക്കാതെ മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ തേൻ സംഭരിച്ചു വെച്ച തേനീച്ചയെ പിടിച്ച് പിഴിഞ്ഞ് തേനെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അതിനെ കൊല്ലുകയും ചെയ്തു അതിനേക്കാൾ നല്ലത് കടന്നല്ലല്ലേ കടന്നല്ല അതിനാരും പിഴിയാൻ പോവില്ല കടന്നല്ലിന്റെ ക്വാളിറ്റി യക്ഷനോട് ഉത്തരമായിട്ട് പറയാണ് അതായത് the blunt the naked the daring truth told in the Dharma Shastra and is explained as dialogue, as conversation in Mahabharata. തലവേശ ധർമ്മപുത്രരുടെ മുമ്പിൽ വന്ന് ചാർവാക ബ്രാഹ്മണൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഹേ യുധിഷ്ഠിര മഹാരാജാവേ who has given you the name of Dharmaputra നിങ്ങൾ ചെളിയിലെ രഥചക്രം ആണ്ടുപോയപ്പോൾ കർണന്റെ തലയറുത്തു ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മരെ കൊന്നു പച്ചയ്ക്ക് നുണ പറഞ്ഞ പച്ച എന്ന് പറയുമ്പോ മലപ്പുറത്തെ പച്ചയല്ല മലയാളത്തിലെ പച്ച പച്ചയ്ക്ക് നുണ പറഞ്ഞ് അശ്വത്ഥാമാവ് മരിച്ചു ആനയാണെന്ന് പതുക്കെ പറഞ്ഞ് നിങ്ങൾ ദ്രോണാചാര്യരെ കൊന്നു നിങ്ങൾക്കാര് എന്ന് പേരിട്ടു നൂറ്റി പതിനാറ് ചോദ്യ ചാർവാദം ചോദിക്കുന്നത് ഒന്ന് വായിക്കണം ഇന്നത്തെ മന്ത്രിമാരോട് എങ്ങാനും രണ്ടെണ്ണം ചോദിച്ചാൽ അയാൾ കപ്പ ട്രാൻസ്ഫർ കാസർഗോഡൊക്കെയാണ് അതായത് പ്രവേശനത്തിലൂടെ ഹസ്യനപുരത്തിലേക്ക് പോകുന്ന രാജാവിന്റെ മുമ്പിൽ കയറി നിങ്ങൾ ചാർവാദം ചോദിക്കുകയാണ് ചാർവാദം എന്ന് വെച്ചാൽ പ്രത്യേക പാർട്ടിയാണ് യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വാ ഘൃതം വിവേ ഭസ്മി ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം ഗുത എത്ര കാലം ജീവിക്കുന്ന സുഖമായിട്ട് ജീവിക്കാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് കടം മേടിച്ചിട്ടാണെങ്കിലും തീയ് കൂട്ടി ഊണ് കഴിച്ച ഒരിക്കൽ ചത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് പറയുന്ന ചാർവാകനാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് ധർമ്മപുത്രകൾ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ പ്ലസ് ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന രഥത്തില് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ധർമ്മപുത്രൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാ അങ്ങട്ടോ ചാർവാകൻ പറഞ്ഞതൊക്കെ കറക്റ്റാ എനിക്ക് ഈ ധർമ്മപുത്രൻ എന്നുള്ള പേരിനൊരർഹതയില്ല കാരണം ഞാൻ ഒത്തിരി കുഴപ്പം കാണിച്ചിട്ടുണ്ട് അപ്പൊ കൃഷ്ണന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു കുജു വ്യത്യാസമില്ല കൃഷ്ണൻകുട്ടിയുടെ മുഖം മാറി തന്നെയാണ് ഒരു വ്യത്യാസമില്ല അതേ രീതിയിൽ ഇങ്ങനെ കൃഷ്ണിരിച്ച ധർമ്മപുത്ര പറയുന്നു കൃഷ്ണ ഈ ചാർവാകൻ പറഞ്ഞതൊക്കെ ശരിയാ ഇനി ഞാൻ ഇല്ല ഞാനിതാ ഇവിടെ ഇറങ്ങി ഞാൻ ഹിമാലയത്തിലേക്ക് പോവാണ് കൃഷ്ണൻ അവിടെ നിന്നോണ്ടൊരു ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ my dear Dharmaputra up to now hitherto the whole sin that is incurred by killing so many people have not crept into your possession നിങ്ങൾക്ക് ഇത്രയും ചെയ്ത പാപം നിങ്ങളെ ബാധിച്ചിട്ടില്ല എന്താ കാരണം ധർമ്മപുത്രര് ഈ പതിനൊന്ന് അക്ഷൗഹിണിയുള്ള കൗരവരെ ഏഴ് അക്ഷൗഹിണിയുള്ള പാണ്ഡവരെ കൊണ്ട് നേരിട്ട് എത്ര പേരെ വധിച്ചാലും എന്തിന് വധിച്ചു ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വധിച്ചു കസേരയ്ക്ക് വേണ്ടിയല്ല ശരീരകൃതം കൃതം പാപം മനഃകൃതം കൃതമേവ മനസ്സുകൊണ്ട് നിന്റെ ലക്ഷ്യം എന്താണ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാം ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ എതിരായിട്ട് നിന്ന സാക്കരയെ നീ അടിച്ചു തെറിപ്പിച്ചു that is expected from you as a Kshatriya. Those who are protecting a dharma, it is your duty to protect dharma by killing those who are following a dharma. You have done your duty. So you are real dharmista. You are real dharmaputra. അപ്പൊ ധർമ്മപുത്രര് പറയാ കൃഷ്ണ നീ എന്നെ ആശ്വസിപ്പിക്കാൻ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഹിമാലയത്തിലേക്ക് പോവാം കൃഷ്ണൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊക്കൂല പതിനാറ് ജന്മം ഇവർക്കെല്ലാം വേണ്ടി പിണ്ടകർമ്മം ചെയ്താലും നീ നരകത്തിൽ നിന്നും മുളക്കി വരില്ല കാരണം എന്തിനാ ഇവരെ കൊന്നത് വെറുതെ കൊല്ലാൻ വേണ്ടി കൊന്നു എന്നിട്ടല്ലേ ഹിമാലയത്തിലേക്ക് പോണത് ലക്ഷ്യമില്ലല്ലോ ഒരു മിനിറ്റ് വൈകിയില്ല ധർമ്മപുത്രരുടെ കത്തി കയറി പിന്നെ ധർമ്മപുത്രയ്ക്ക് മാല എത്തിപ്പോയില്ല അപ്പോ ആ എക്സ്പ്ലനേഷന്റെ ലോജിക്ക് നോക്കാം നേരെ ഗാന്ധാരിയും ധർമ്മ ഗാന്ധാരിയും ധൃതരാഷ്ട്രവിൽ കൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു Krishna all our children have we gone we are very old age. ഒന്നും വയ്യ ഞങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് കാണണം എന്താ ചെയ്യാ കൃഷ്ണൻ പറഞ്ഞു അമ്മേ ഗാന്ധാരി ഞാനല്ല അതിന് പറ്റിയ പാർട്ടി അവിടെ ഉണ്ട് ധീവരസഭയുടെ പ്രസിഡന്റ് വേദവ്യാസൻ അങ്ങനെയൊക്കെ ഇത് പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റില്ല അതായത് അവനവന് ചെയ്യാൻ സാധിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാം അതിന് തത്തുല്യ കപ്പാസിറ്റി ഉള്ളവർ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം എവിടെയാണോ നിങ്ങൾ താഴേണ്ടത് go down to you have to get yourself elevated go up to the sky അതാണ് കൃഷ്ണൻ അപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക വ്യാസൻ ഗാന്ധാരിയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു നമ്മുടെ ശ്രാവണ മാസത്തിലെ വെളുത്ത വാവിൻ്റെ അന്ന് ശുക്ലപക്ഷത്തിൻ്റെ അന്ന് ഗംഗാതീരത്തിൽ വരിക നിങ്ങൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാം അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോൾ മരിച്ചവരെല്ലാം കൂട്ടത്തിലുണ്ടാവും സുപ്രഭാതമാകുമ്പോൾ അവരെല്ലാം ഗംഗാത്മതീരെ തിരിച്ചു പോകും ഒരു സൈക്കോളജിയുടെ പരമ കാഷ്ടയിലുള്ള ആപ്ലിക്കേഷനാണ് ഇത് വേദവ്യാസൻ അവിടെ കാണിക്കുന്നത് മഹാഭാരതത്തിന്റെ വരികൾ ആ ഒരു രാത്രി എല്ലാവരും ഒരുമിച്ച് ചേരുക ഒരുമിച്ചിരിക്കുക എത്ര എത്രയാ മഹാഭാരതത്തിൽ പഠിക്കാനുള്ളത് അതേപോലെ തന്നെ കൃഷ്ണൻ ധർമ്മപുത്രരോട് പറയാൻ കൗരവരുടെ പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും സഹദേവന്റെ അടുത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൗരവപക്ഷത്ത് നിന്ന് ആരെങ്കിലും സഹദേവന്റെ അടുത്ത് വന്നിട്ട് കൗരവപക്ഷത്തുകാർ ചോദിക്കാണ് ഏത് കൃത്യ മുഹൂർത്തത്തിൽ യുദ്ധം തുടങ്ങിയാലാണ് ഞങ്ങൾ ജയിക്കുക എന്ന് സഹദേവനോട് ചോദിച്ച നല്ല ജ്യോതിഷം അറിയാവുന്ന സഹദേവൻ ദുര്യോധനനോട് കറക്റ്റ് ടൈം പറഞ്ഞു കൊടുക്കും ഈ സമയത്തിൽ യുദ്ധം ചെയ്താൽ നിങ്ങൾ ജയിക്കും അവനവൻ നിൽക്കുന്നത് ഇപ്പുറത്താണെന്ന് പോലും ചിന്തിക്കാതെ സത്യം മാത്രം പറയാൻ ജ്യോതിഷന്മാർ സഹായിക്കുന്നത് പോലെ ശബരിമല പോലെയൊന്നുമല്ല ഭംഗിയായിട്ട് സത്യം പറയാൻ മാത്രം കപ്പാസിറ്റിയുള്ള സഹദേവന്റെ അടുത്ത് ദുര്യോധനന്റെ ദൂതന്മാര് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം സത്യം പറയുന്നതിൽ നിന്ന് സഹദേവനെ മാറ്റാൻ ശ്രീകൃഷ്ണന് പോലും സാധ്യമല്ല എന്നതാണ് അതിന്റെ കമന്ററി വ്യാഖ്യാനം അതാണ് നമ്മൾ മനസ്സിലാക്കുക താൻ ഏത് പക്ഷത്താണെന്നല്ല സത്യം ഏതാണ് എന്ന് പറയാൻ ഭാരതീയർക്ക് സാധിച്ചിട്ടുണ്ട് മഹാഭാരതം അനലൈസ് ചെയ്യുമ്പോൾ എന്നും ഓർമ്മിക്കുക എന്നും ഓർമ്മിക്കുക ഭീഷ്മർ എന്തുകൊണ്ട് വധിക്കപ്പെട്ടു ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായ ഭീഷ്മര് അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നു ആചാര്യ ദേവോ ഭവ that message of Dharmashastra But when I tell you അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ആചാര്യനാണെങ്കിലും അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് മാറുന്നില്ലെങ്കിൽ അതാണ് ഭാരതത്തിന്റെ പ്രിൻസിപ്പിള് ചില അപ്ലൈ ധർമ്മശാസ്ത്ര രസാണ് ഒരു കുടുംബത്തിനെ കുളം കുടുംബത്തിലെ അംഗം തയ്യാറായാൽ ആ അംഗത്തിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് കുടുംബത്തെ രക്ഷിക്കുക ഒരു കുടുംബം ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമാകുന്നു എങ്കിൽ ആ കുടുംബത്തെ വൈഭവം ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കാം ഒരു സമൂഹം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് പ്രശ്നം സൃഷ്ടിക്കുന്നു എങ്കിൽ ആ സമൂഹത്തെ വൈഭവം ചെയ്തിട്ട് ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാം ഒരു രാഷ്ട്രം ലോകത്തിന്റെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമാകുന്നുവെങ്കിൽ ആ രാഷ്ട്രത്തെ അടിമുടി ഇല്ലാതെയാക്കിയിട്ട് ലോകത്തെ രക്ഷിക്കുക അതുകൊണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രം പ്രായോഗിക ധർമ്മശാസ്ത്രമാണ് ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമോ രക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല ദൈവത്തിന് ഒരു ദൗത്യമേ ഉള്ളൂ ആ ദൗത്യം ധർമ്മബോധം ഉണ്ടാക്കുക പിന്നെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് അതല്ലായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ചക്രം നേരെ വിട്ട് ദുര്യോധനനെ തീർത്തിരുന്നു എങ്കിൽ മഹാഭാരത യുദ്ധം കൃഷ്ണാരാമ ഗോവിന്ദ പിന്നെ അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു it's not my duty to work it's your duty to work my only responsibility is guiding you it's your duty to take the guidance and take the next step അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞത് കുതത്വ കസ്മരമിതം വിഷമേ സമുദസ്ഥിതം അനാദ്യകൃഷ്ടം അസ്വർഗം അധീർത്തികരം അർജുന ഇതൊരു രസമായിട്ടുള്ള വാക്കാണല്ലേ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഏതായാലും അതിന്റെ തൊട്ട് താഴെ ഒരു വരി വരിയുണ്ട് തലോടിക്കൊണ്ട് ഒരു വാക്ക് കൃഷ്ണൻ ഉപയോഗിക്കുന്നത് ചിലപ്പോ മഹാഭാരത യുദ്ധത്തിനിടയ്ക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അർജുനന് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ ആ കഥകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ് ശരിക്കും ശ്രീകൃഷ്ണൻ will automatically get converted into doctor കൃഷ്ണൻ ശരിക്കും നമ്മൾ കാണുന്ന കൃഷ്ണനൊന്നുമില്ല ആ മഹാഭാരതത്തിലെ കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലില്ല മഹാഭാരതത്തിന്റെ കൃഷ്ണന്റെ തലയിൽ മയിൽപ്പീലിയില്ല just with a P H D അതാണ് ശ്രീകൃഷ്ണൻ എ ഡോക്ടർ കൃഷ്ണൻ a psychologist a physiologist a management expert and physicist നിങ്ങൾക്കറിയാം അറിയാം ആസതോ വിദ്യതേ ഭാവോ അഭാവോ സദാ energy can neither be created nor be destroyed if one form of energy changes it will appear in another form ഓതാംശി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി മനോഹരാണി തഥാ ശരീരാണി വിഹാര ജീർണാനി അന്യാദി സന്യാദി നവാനി കേരളത്തിൽ എത്രയാ ആത്മഹത്യ പെരുകുന്നത് സംഘാ സഞ്ജായതേ കാമ കാമാ ക്രോധോ വിജായതേ ക്രോധാ ഭവതി സമൂഹ സമൂഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശായ പ്രണശ്യതി The beyond a level creator so much ബന്ധനം അതിന്റെ പരിണത ബലമാണ് നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു സാരയില്ല ആരാധ്യനായ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞു ഒത്തിരി പ്രശ്നങ്ങൾ സമൂഹത്തിൽ ധർമ്മം അതിൻ്റെ പടുകുഴിയിലെത്തി നിൽക്കുന്നു കൃഷ്ണൻകുട്ടി സാറ് തെറ്റാണ് അല്ല ധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോമ്പറ്റീഷന് രണ്ടായിരം പേര് വന്നില്ല എന്ന് വെച്ചിട്ട് സാരമില്ല അവരോട് തന്നെ സന്ദീപ് ചൈതന്യ പറഞ്ഞത് ഡോൺ വറി അബൌട്ട് കോമ്പറ്റീഷൻ എന്നാണ് അപ്പൊ എന്ത് പറ്റി അതേ did not read about competition അത്ര മനസ്സിലായില്ല കോമ്പറ്റീഷൻ വരാത്തത് കൊണ്ട് അത് അവർക്ക് disinterestedness ഇൻ ലേണിംഗ് സനാതന ധർമ്മ നല്ല മാറ്റമുണ്ട് ഏത് വീട്ടിൽ കയറിച്ചില്ല per day I am getting not less fifty emails പള്ളിയിലച്ഛന്മാരുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട് എനിക്ക് മിനിമം ഓൺ ആൻ ആവറേജ് എല്ലാവർക്കും അറിയണം ഭാരതത്തിന്റെ ധർമ്മം എന്താ എന്തൊരു മാറ്റം അതിന് ഈ സ്ഥാപനം വഹിച്ച പങ്ക് വിവരണാതീതമാണ് അതിനുവേണ്ടി ഒരു പക്ഷേ കൃഷ്ണൻകുട്ടി സാർ ഒരു മൂന്നാലാഴ്ച ആശുപത്രി കിടന്നു സാർ എന്നാലും സാധിച്ചു ഇന്ന് കേരളം അസാധാരണമായ ഒരു വഴിത്തിരിവിലാണ് പൾസ് അറിഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത് ഒരു തരത്തിലും മുഗൾ പരത്തിൽ നിന്നോട് സംസാരിച്ചല്ല കേരളം മാറുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ സരസ്വതി ദേവിയെ നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആരും റിസീവ് ചെയ്യാനുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പതിനേഴ് പോലീസുകാർ അത്ര ഭംഗിയായിട്ടുള്ള പോലീസ് അകമ്പടി കുറഞ്ഞതൊരു മൂവായിരം പേരെങ്കിലും നാഗർകോവിലിന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ഒരൊറ്റ വർഷം കൊണ്ടുവന്ന മാറ്റം എന്തൊരു മാറ്റാണ് വരുന്നതെന്നറിയോ പഠിക്കാൻ ആൾക്കാരുണ്ട് പഠിക്കുന്നുണ്ട് ചിലപ്പോ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചില കോമ്പറ്റീഷനും ചില കാര്യങ്ങൾക്കൊക്കെ പോകണ്ട നല്ല രീതിയിൽ ടി വികൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും മഹാഭാരതവും രാമായണവും ഭാഗവതവും എല്ലാം ഈ പി ഡി എം ഹാളിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഓർമ്മിക്ക നാല് മതിലുകൾക്കകത്ത് മാത്രം അത് ഒതുങ്ങുന്നില്ല ഒതുങ്ങിയിട്ടില്ല അസാധാരണമാം വിധം കേരളത്തിലെ മൂന്ന് പോയിന്റ് രണ്ട് കോടി ജനതയിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചത് കോട്ടക്കാട് ദിവാൻസ് മെമ്മോറിയൽ ഹാളിലെ പ്രവർത്തകരെ കൊണ്ട് മാത്രമാണ് അതല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു മാറ്റം ദൂരദർശനിലൂടെ വരില്ല ദൂരദർശനിലൂടെ വരില്ല എത്ര ഗംഭീര മാറ്റം വൈകുന്നേരം ഒമ്പതരക്ക് ഒന്ന് റോട്ടിൽ കൂടെ വീടുകളിലുള്ള സൈഡിൽ കൂടെ നടന്നു നോക്കുക മിക്കവാറും ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മാനവ രാജിക്ക് വിധത്തിൽ വിധത്തില് ഉജ്ജ്വലമായ സന്ദേശം കൊടുക്കാൻ ഭാരതത്തിന് സാധിക്കൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന അമ്പത്തൊന്നര നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിക്ക് അനുയോജ്യമാം വിധം ഇന്റർപ്രറ്റ് ചെയ്തത് ഈ സദസ്സിലാണ് അപ്രകാരം ഒരു ത്യാഗഭൂമി പുണ്യഭൂമി കർമ്മഭൂമി യജ്ഞഭൂമി ആയി തീർന്നിരിക്കുന്ന ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുക പുണ്യാണ് പഠിക്കണം അറിയണം ആദ്യം അറിയേണ്ടത് അറിഞ്ഞുകൂടെന്നറിയണം എം എ ഡിഗ്രി എത്തുമ്പോ we are acquiring the first degree master of ajnana അവിടെയാണ് നമ്മൾ എത്തുക എം എ എത്തുമ്പോഴാണ് നമ്മൾ അറിയ എത്രത്തോളം അറിവില്ലായ്മ ഉണ്ട് എന്ന് പിന്നെ അറിവ് എത്രയാണെന്ന് പറയാം ചിലര് പറയാറുണ്ട് ഇയാളൊരു വലിയ പണ്ഡിതനാ അപ്പോഴാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാൻ തോന്നണത് മണ്ണാങ്കട്ട ഓയിൽ കേക്ക് എന്താ കാരണം എന്നറിയോ മഹാസാഗരം മാതിരി കിടക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകം അതിന്റെ കാൽബക്കറ്റ് വെള്ളവും കൊണ്ട് നടക്കുന്ന വ്യക്തിയെ എങ്ങനെയായി പണ്ഡിതൻ എന്ന് പറയുക ശുദ്ധാബദ്ധം എത്ര ജന്മം ലഭിച്ചാലാണ് സാധിക്കുക മഹാഭാരതത്തിൽ വേദത്തിന്റെ ഒരു ഇന്റർപ്രട്ടേഷനും കൂടി പറഞ്ഞ് ഇനി ഞാൻ കൂടുതൽ മുമ്പോട്ട് പോയാൽ നോട്ട് തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ബ്രഹ്മാവ് ചോദിച്ചു അത്രേ എന്താ നീ എന്നെ വിളിച്ചത് ഭരദ്വാജൻ പറഞ്ഞു എനിക്ക് ഇനി ഒരു മൂന്ന് ജന്മവും കൂടി വേണം Brahma asked the reason that you are asking three ജന്മ Bharadwaja Maharshi said, I have almost completed some of my work about Indian heritage and Indian knowledge. Now I require two more janmas so as to complete it. ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു ഹേ ഭരദ്വാജ പുറകോട്ട് തിരിഞ്ഞു നോക്കുക turn one hundred and eighty degree and look back Bharadwajan അതേപോലെ ചെയ്ത് ഇന്നത്തെ ഇന്നത്തെ മാതിരിയുള്ളവരല്ല പണ്ട് അനുസരണയുള്ളവരാണ് അവർ നോക്കിയപ്പോൾ മൂന്ന് പർവ്വതങ്ങളെ ഭരദ്വാജനോട് ബ്രഹ്മാവ് പറഞ്ഞു അവിടെ പോയിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു ഭരദ്വാജൻ മൂന്ന് മലയുടെ അടുത്ത് എന്നിട്ട് മൂന്ന് പിടി മണ്ണും കൊണ്ടുവന്ന് ബ്രഹ്മാവിന്റെ മുമ്പിൽ വെച്ചു എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു നീ മണ്ണ് കൊണ്ടുവന്നോ ഇത് വേദമന്ത്രമാണ് വേദമന്ത്രത്തിന് ഞാൻ മലയാളാക്കിയതാണ് നീ മണ്ണ് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഇനി ആ മണ്ണ് നീ കണ്ടോ കണ്ടു ഇനി ആ മണ്ണിലേക്ക് നോക്കാം എന്നിട്ട് തിരിച്ചു മലയിലേക്ക് നോക്കാം ബ്രഹ്മാവ് മണ്ണിലേക്ക് നോക്കി തിരിച്ചു മലയിലേക്ക് നോക്കി ഹേ ഹേ ബ്രഹ്മാവല്ല ഭരദ്വാജൻ ഭരദ്വാജൻ മൂന്ന് പിടി മണ്ണിലേക്ക് നോക്കി തിരിച്ചും മൂന്ന് മലയിലേക്ക് നോക്കി ബ്രഹ്മാവ് പറഞ്ഞു ഹേ ഭരദ്വാജ മഹർഷി എന്റെ മാനസപുത്രനാണ് അങ്ങെങ്കിലും അങ്ങ് ഇത്രയും കാലം പഠിച്ചത് ഈ മൂന്ന് പിടി മണ്ണിന്റെ അത്രയുമാണ് ഇനി അങ്ങക്ക് പഠിക്കാനുള്ളത് മൂന്ന് മലയുടെ അത്രയുമാണ് ഇനി എത്ര ജന്മമാ വേണ്ടതെന്ന് പറഞ്ഞോളാൻ ഭരദ്വാജൻ പറഞ്ഞു ഇത് തന്നെ ധാരാളം ഞാനില്ല ഇത് തന്നെ ധാരാളം മതി എനിക്ക് കൂടുതലൊന്നും വേണ്ട ഇതേപോലൊരു ഒരു ഒരേ കൂടി നിൽക്കണം ഒരു അത്യാഗ്രഹം സാരില്ല ഏതായാലും സന്തോഷമുണ്ട് ഇതിന് എന്നോട് കൃഷ്ണൻകുട്ടി സാർ വരണം എന്ന് പറഞ്ഞപ്പോ first I said it is impossible generally I do not go for keynote address or inauguration or felicitation address it is none of my business I am an ordinary man ജീരകം so my duty is only learning and teaching പഠിക്കുക പഠിപ്പിക്കുക അതിന് ഇപ്പൊ ഒന്നും പതിവില്ല ഇതാദ്യമായിട്ടാണ് am part of you literally mentally, physiologically, socially and everything. Krishnankutty sir Krishnankutty sir ആധികാരികമായിട്ട് പറഞ്ഞു you have to come there is alternative you have to come ഇങ്ങനെ പറഞ്ഞ അങ്ങനെ മറ്റന്നാൾ ഇന്റർവ്യൂവിന് പോകാനുള്ളതാണ് അമേരിക്കൻ കോൺസുലേറ്റ് എനിക്ക് പോകണ്ടേ ഇവിടെയാണ് ഈ മൊത്തം ചിക്കൻ തുനിയായി എന്താണ് സംഭവിച്ചാന്ന് അറിഞ്ഞൂടാ ഏതായാലും directly professor herself called me that you have to come here ഇപ്പൊ രണ്ടെണ്ണം ഒരു നദിയും രണ്ട് നദിയും കൂടിയപ്പോൾ മണി വലിയ നദിയായി അങ്ങനെ ഇന്നിവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായി സന്തോഷമുണ്ട് വന്നിരുന്നില്ലെങ്കിലും നഷ്ടമാകുമായിരുന്നു എന്നൊരു ഒന്നല്ല എന്തായാലും ഇന്നും ഇന്നും എൻ്റെ ജന്മഭൂമിയായ എറണാകുളത്ത് ഇതുപോലെ വന്ന് ക്ലാസ് എടുക്കാനും കുറച്ച് തമാശ ചേർന്ന് പഠിക്കാനുള്ളത് അറിയിക്കാനും സാധിക്കുമ്പോൾ ഏതോ ജന്മസാഫല്യം മാതിരി ഒരു തോന്നൽ കൃഷ്ണൻകുട്ടിജിയോട് പറഞ്ഞിട്ടുണ്ട് അട്ടിച്ചു പൂളിച്ച് എവിടെയെങ്കിലും ഒരു പ്രഭാഷണം നടത്തി അവസാനിക്കാറാവുമ്പോൾ അവിടെ തലചുറ്റി വീണ് തീരണം വേറെ ഒന്നും എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പരാജയമായി പ്രണാമം പ്രണാമം പ്രണാമം